السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ സഹോദരന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ച يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون എന്ന ആയത്തിന്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് ചെറിയ രൂപത്തിൽ പ്രവേശിക്കുന്നു അള്ളാഹു സുബാനഹൂവത്താല പറയാൻ എനിക്കും കേൾക്കാൻ നമുക്കെല്ലാവർക്കും അതോടൊപ്പം ജീവിതത്തിൽ പകർത്താൻ റബ്ബു സുബാനഹൂവത്താല നമ്മളെല്ലാവരെയും തൗഫീഖ് നൽകി തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി മുഖവരയായി പ്രാർത്ഥിക്കുകയാണ് ഒരാത്ത മൂത്തുന്ന ഇല്ലാവ അന്തു മുസ്ലിമോൻ നിങ്ങളാരും മുസ്ലിങ്ങളല്ല ആയിട്ടല്ലാതെ മരിച്ചു പോകരുത് മരിക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാനഹുവത്താൽ ആവശ്യപ്പെടുന്നത് മുസ്ലിമല്ല മുസ്ലിമായിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് മരിച്ചു വിരിയുന്ന ദുരവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് വലാ ഇല്ലാവ അന്തും മുസ്ലിമൂൻ അഥവാ ഐ തമസ്സക്കൂബി ദീനുൽ ഇസ്ലാമി അല്ലു അലൈഹി ബിൻ നവാജിദി ദീനുൽ ഇസ്ലാമിനെ നിങ്ങൾ മുറുകെ പിടിക്കുക അണപ്പല്ലുകൾ കൊണ്ട് അവ കടിച്ചു പിടിക്കുകയും ചെയ്യുക ഹത്തായുതിരിക്കുമുൽ മൗത്ത് മരണം നിങ്ങൾക്ക് വന്നെത്തുന്നത് വരെ വാൻതുമല തിൽക്കൽ ഹാല നിങ്ങൾ ആ ഇസ്ലാമിനെ മുറുകെ പിടിച്ച അവസ്ഥയിൽ ആയിരിക്കേ പത്തമൂത്തൂനാലിൽ ഇസ്ലാമി അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ പേരിൽ മരിക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹുവത്താല മുസ്ലിങ്ങളായി ജീവിക്കുകയും മുസ്ലിങ്ങളായി പരിപൂർണ ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവന്റെ മഹദ് ഫതിലു കൊണ്ട് നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് വൽ ഇവിടെ വലാ തമൂത്തുന്ന ഇല്ലാവാന്തും മുസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പിരിയരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താല അർത്ഥമാക്കുന്നത് അൽ അമ്രുബിൽ ഇഖാമത്തിയാൽ അൽ ഇസ്ലാമി ജീവിതത്തിന്റെ സദാസമയങ്ങളിലും നിങ്ങൾ ഇസ്ലാമികമായ ജീവിതം മാത്രമേ നയിക്കാവൂ എന്നതാണ് അപ്പൊ ജീവിതത്തിന്റെ ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്ന് ആർക്കും അറിയില്ല അള്ളാഹു സുബാനഹുവത്താല എത്രയാണ് ഒരാൾക്ക് ആയുസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഒരാൾക്കും പറയുക സാധ്യമല്ല അത് പ്രവാചകന്മാർ മുഖേന അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടില്ല ശാസ്ത്രത്തിന് കണ്ടെത്തി പറയാൻ പറ്റുന്ന മേഖലയും അല്ല അതുകൊണ്ട് ജനിച്ചവരൊക്കെ മരിച്ചു പോകും എന്നുള്ളതല്ലാതെ എപ്പോൾ മരിക്കും എങ്ങനെ മരിക്കും ഏത് രൂപത്തിൽ മരിക്കും എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനഹുവത്താല ആർക്കും വിവരം നൽകിയിട്ടില്ല എന്നതാണ് വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നത് മരിച്ചു പോകും എന്ന കാര്യം തീർച്ചയാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു പദ്യമാണ് വലൗകാനത്തി ദുന്യ തദുമൂലി വാഹിദി ലക്കാന ഫിഹാ മുഖല്ലദാ ഈ ദുന്യാവ് ആർക്കെങ്കിലും അള്ളാഹു സുബാനഹുവത്താല ശാശ്വത വാസത്തിന് അനുവദിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ അത് അള്ളാഹുവിന്റെ പ്രവാചകനായ മുത്തു മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുമായിരുന്നു അഥവാ ഇവിടെ ശാശ്വതമായി ജീവിക്കാൻ അള്ളാഹുത്താല ആർക്കെങ്കിലും അനുമതി നൽകുകയായിരുന്നെങ്കിൽ അത് മുത്തു മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്കാകുമായിരുന്നു പക്ഷേ ആ തിരുനബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുണ്ട് അതുകൊണ്ട് മരിക്കാതിരിക്കുക എന്നുള്ളത് ഒരാൾക്കും അള്ളാഹു സുബാനഹുവത്താല വക വെച്ചു കൊടുത്തിട്ടില്ലാത്ത കാര്യമാണ് മരിച്ചേ മതിയാകൂ എപ്പോഴെന്നറിയില്ല എങ്ങനെയെന്നറിയില്ല ഏത് രൂപത്തിലെന്നറിയില്ല എവിടെയെന്നറിയില്ല അള്ളാഹു സുബാനഹുവത്താല ആ കാര്യം വിശുദ്ധ ഖുർആാനിൽ തന്നെ പറയുന്നുണ്ട് ഏതു ഭൂമിയിൽ വെച്ച് ഏതു അവസ്ഥയിൽ നിങ്ങൾ മരിക്കുമെന്ന് ഒരാൾക്കും അള്ളാഹുത്താല വിവരം കൊടുത്തിട്ടില്ല ഏതു സ്ഥലത്ത് വെച്ചിട്ടാണ് മരിക്കുക എന്ന് ഒരു ശരീരത്തിനും അള്ളാഹു സുബാനഹുവത്താല വിവരം നൽകിയിട്ടില്ല മഹാനായ ഖലീലുല്ലാഹി മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മജിലിസിൽ ഒരിക്കൽ ഉണ്ടായ ഒരു സംഭവത്തെ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ ഖലീലുല്ലാഹി മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം തന്റെ ജനതയോടിങ്ങനെ അനുയായികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാഹുവിന്റെ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം അസ്രായിൽ അലൈഹിസ്സലാം ആ സദസ്സിൽ വന്നു അസ്രായിൽ അലൈഹിസ്സലാം സദസ്സിൽ വന്ന കാര്യം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി തന്റെ അനുയായികൾ സുലൈമാൻ നബി അലി ഇസ്ലാമിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലുള്ള അറിവിന്റെ മുത്തുമണികൾ പൊറുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിലുള്ള ഒരാൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് കുറെ നാളായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു അല്ലയോ സുലൈമാൻ നബി അങ്ങയിൽ നിന്നൊരാഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടാനുണ്ട് അത് മറ്റൊന്നുമല്ല ഞങ്ങൾ ഒരുപാട് തരത്തിലുള്ള വാഹനങ്ങൾ മുമ്പും പലതവണ അദ്ദേഹം ഇങ്ങനെ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഈ സദസ്സിൽ വെച്ച് വീണ്ടും അദ്ദേഹം ആ ആവശ്യം ഉന്നയിക്കുമ്പോഴാണ് മഹാനായ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്നത് മുമ്പൊന്നും സമ്മതിച്ചിട്ടില്ലാത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യം കേട്ടപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തെ ഒന്ന് തന്റെ വാഹനത്തിൽ കയറ്റാൻ അദ്ദേഹം സമ്മതിക്കുകയാണ് സുലൈമാൻ നബി അലി ഇസ്ലാം സമ്മതിക്കുകയാണ് അങ്ങനെ തന്റെ വാഹനത്തെ വിളിച്ചുകൊണ്ട് അതിൽ കയറ്റി അദ്ദേഹത്തിന് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഏതോ ഒരു സ്ഥലത്ത് എന്നെ ഒന്ന് കൊണ്ടുപോയി കൊണ്ടുവരണമെന്നാണ് അങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരം കാറ്റ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് പോയി ഇന്ത്യയിൽ ഏതോ ഒരു ദ്വീപിൽ കൊണ്ടുപോയി ഇറക്കി എന്ന് പറയുന്നു അന്നുവരെ ചിരിച്ചിട്ടില്ലാത്ത മഹാനായ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി ഇസ്ലാം തന്റെ സദസ്സിൽ വെച്ച് ചിരിച്ചത് കണ്ടപ്പോ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കാര്യമന്വേഷിച്ചു അല്ലയോ മലക്കുൽ മൗത്ത് നിങ്ങൾ ഇന്നേവരെ ചിരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിരിക്കുന്നു കാരണം എന്താണെന്ന് അറിയിച്ചാലും അദ്ദേഹം നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞുകൊടുത്തു ഞാൻ ചിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല നിങ്ങളോടിപ്പോൾ നിങ്ങളുടെ വാഹനമായ കാറ്റിൽ കയറി സഞ്ചരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ അള്ളാഹുത്താല എന്നെ പറഞ്ഞയച്ചതാണ് അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കേണ്ടതാണെങ്കിലോ ഇന്ത്യയിലെ ഒരു ദ്വീപിൽ വെച്ചിട്ടാണ് ഞാനിവിടെ വന്നു നോക്കുമ്പോൾ അങ്ങയുടെ സദസ്സിൽ അദ്ദേഹം ഇരിക്കുകയാണ് ആയിരക്കണക്കിന് മൈലുകൾ അപ്പുറത്തുള്ള ഇന്ത്യയിലെ ആ ദ്വീപിലേക്ക് നിമിഷനേരങ്ങളെ കൊണ്ട് അദ്ദേഹം എങ്ങനെ എത്തും എന്ന് ഞാൻ ആലോചിച്ചു പോയി അപ്പോഴാണ് അള്ളാഹു സുബാനഹുവത്താല അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന അതിന്റെ പകൽ സമയത്തുള്ള യാത്ര ഒരു മാസത്തെ വഴി ദൂരമാണ് രാത്രിയും അതുപോലെ തന്നെയാണ് അഥവാ ഒരു ദിവസം കൊണ്ട് ചുരുങ്ങിയത് രണ്ടു മാസത്തെ വഴിദൂരം പിന്നിടാൻ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വാഹനമായ കാറ്റിന് അള്ളാഹു സുബാനഹൂവത്താല വേഗത കൊടുത്തിട്ടുണ്ട് അത്രയും വേഗത്തിൽ സഞ്ചരിക്കാവുന്ന യാതൊരു തരത്തിലുള്ള വാഹനവും ആ കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അപ്പോഴാണ് മലക്കുൽ മൗത്ത് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൽ കയറി അദ്ദേഹത്തെ കൊണ്ടുപോയി ഇറക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ കുതിരത്ത് ഓർത്തുകൊണ്ട് ഒന്ന് അത്ഭുതപ്പെട്ടു പോയി അങ്ങനെയാണ് ഞാൻ ചിരിക്കാനുണ്ടായ കാരണം ഞാൻ എങ്ങനെ ആലോചിച്ചു നോക്കിയിട്ടും അള്ളാഹുത്താല എന്നോട് റൂഹ് പിടിക്കാൻ പറഞ്ഞ സ്ഥലത്തേക്ക് അദ്ദേഹം എങ്ങനെ എത്തും എന്നെനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങയുടെ വാഹനമാണെങ്കിൽ അത് അങ്ങേക്കു മാത്രമുള്ളതാണ് അതുകൊണ്ട് ആ വാഹനത്തിൽ അള്ളാഹു സുബാനഹുവത്താല ഉദ്ദേശിച്ച സമയത്ത് തന്നെ അള്ളാഹു സുബാനഹുവത്താല റൂഹ് പിടിക്കാൻ കൽപ്പിക്കപ്പെട്ട സ്ഥലത്ത് അദ്ദേഹം എത്തുമെന്ന് മനസ്സിലായപ്പോ അള്ളാഹുവിന്റെ കുതിരത്തിന്റെ ആഴം ഓർത്തുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് ചിരിച്ചതാണെന്ന് മഹാനായ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി ഇസ്ലാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞതായി നമുക്ക് പഠിപ്പിക്കപ്പെടുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഏതു ഭൂമിയിൽ വെച്ച് ഏതു മണ്ണിൽ വെച്ച് ഏത് സ്ഥലത്ത് വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ആർക്കും അള്ളാഹു സുബാനഹൂവത്താല മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുവത്താല പറയുകയാണ് നിങ്ങൾ മരിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾക്കതിന് തയ്യാറാകാൻ സാധിക്കില്ല വലാത്തമൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിമുൻ മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പിരിയരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പേ ജീവിക്കുന്ന കാലത്ത് മുഴുവനും ഇസ്ലാമിന്റെ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനിനെ പൽബിനോടടുപ്പിച്ചുകൊണ്ട് മാത്രമേ ജീവിതം നയിക്കാവൂ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതല്ലാതെ മരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലോ ചൊല്ലിയിട്ട് മുസ്ലിമായിട്ട് മരിക്കാമെന്ന് വിചാരിച്ചാൽ അതിനു സാധിച്ചോളണം എന്നില്ല കാരണം നിങ്ങൾക്കറിയില്ല എപ്പോഴാണ് മരിക്കുക എന്ന് അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ മുൻകൂട്ടി തയ്യാറെടുപ്പ് നടത്തണേ വലാ തമൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിമൂൻ മുസ്ലിങ്ങളല്ല ആയിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന് പറഞ്ഞാൽ അൽ അമ്രുബിൽ കാമത്തി അൽ ഇസ്ലാമി ഇസ്ലാമിന്റെ മേൽ സദാസമയവും ജീവിതം കൊണ്ടു നടക്കണം എന്നാണ് അതുകൊണ്ട് അള്ളാഹു താല ആവശ്യപ്പെടുന്നത് لأنه لما كان يمكنهم الثبات على الإسلام حتى إذا أتاهم الموت أتاهم وهم على الإسلام صار الموت على الإسلام بمنزلة ما قد دخل في إمكانهم അള്ളാഹു സുബാനഹുവത്താലയുടെ മതം അനുശാസിച്ചുകൊണ്ട് നേരത്തെ തന്നെ ജീവിതം ആരംഭിച്ചാൽ അവൻ മരിക്കുന്ന സമയത്തും ആ ഇസ്ലാമിന്റെ സുന്ദരമായ പാതയിൽ തന്നെ അവന് മരിച്ചു പിരിയാൻ സാധിക്കും അതാണ് അള്ളാഹു സുബാനഹുവത്താല ഈ ആയത്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പ്രമുഖരായ മുഫസ്സിരിയങ്ങളൊക്കെ മഹാനായ ഇമാം റാസി ഒക്കെ അങ്ങനെ നമുക്ക് വിശദീകരിച്ചു തരുന്നു ഇന്നല്ലാഹസ്തഫാലകുമുദ്ദീന ഫലാത്തമൂത്തുന്ന ഇല്ലാ അന്തും മുസ്ലിമൂൻ ഈ ആയത്തും അള്ളാഹുത്താല അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഇന്നല്ലാഹസ്തഫാലകുമുദ്ദീന വിശുദ്ധമായ ഈ മതത്തെ അഥവാ വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്ത് തന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തു തന്ന മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു മതങ്ങളിൽ നിന്ന് മറ്റു മറ്റു സംവിധാനങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ മാതൃകാപരമായ മതമായിട്ട് പ്രസ്ഥാനമായിട്ട് നിങ്ങൾക്ക് ഞാനിതാ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു ആയതുകൊണ്ട് അതിനെ കൈവിട്ട് കളഞ്ഞുകൊണ്ട് അതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി എറിഞ്ഞുകൊണ്ട് അതിനെ ജീവിതത്തിനോട് അടുപ്പിക്കാതെ അകലെ നിർത്തിക്കൊണ്ടുവരാത്ത മൂത്തുന്ന എല്ലാവ അന്തും മുസ്ലിമൂൻ ഈ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മരിച്ചു പിരിയരുതേ ഇല്ലാ അന്തും മുസ്ലിമൂൻ മുസ്ലിങ്ങളായിട്ടല്ലാതെ ഐ മുഖലിസൂന നുഫൂസക്കും ലില്ലാഹി അള്ളാഹു സുബാനഹുവത്താലക്ക് നിങ്ങളുടെ നഫ്സുകളെ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചവരായിട്ടല്ലാതെ നിഷ്കളങ്കമായി നിങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിച്ചവരായിട്ടേ ഇവിടുന്ന് മരിച്ചു പിരിയാൻ പാടുള്ളൂ وذكر بعض المحققين أن الإسلام في مثل هذا الموضع ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വലാത്തമൂത്തുന്ന ഇല്ല വാന്തും മുസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമൂൻ എന്നതിന്റെ അർത്ഥം മുഅ്മിനൂൻ എന്നാണ് എന്ന് മുഫസ്സിരിയങ്ങൾ പറയുന്നു അഥവാ ഈമാനോട് കൂടെയല്ലാതെ നിങ്ങൾ മരിച്ചു പിരിയരുത് കേവല മുസ്ലിങ്ങളായാൽ പോരാ കാനേഷുമാരിയിലെ മുസ്ലിങ്ങളായാൽ പോരാ വലാത്ത മൂത്തുന്ന തും മുസ്ലിമോൻ എന്ന് പറഞ്ഞാൽ വലാത്ത മൂത്തുന്ന ഇല്ലാവാന്തും മുഅ്മിനൂൻ ഇല്ലാ അലൽ ഈമാൻ ഈമാനിന്റെ മേലിലല്ലാതെ നിങ്ങൾ മരിച്ചു പിരിയരുത് മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് ഉച്ചരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം ആ ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പിരിയരുത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അള്ളാഹു എന്നുവനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തഖുല്ലാഹ വലാ തമൂതുന്ന മുസ്ലിമൂൻ എന്നുള്ള ആയത്ത് പാരായണം ചെയ്തിട്ട് തങ്ങൾ പറഞ്ഞു ലൗ അന്ന കുത്തറത്തമ്മിനൂമി കുത്തറത്ത് ഫീ ദാരി ദുനിയാ ലഅഫ്സദത്ത് അലാ അഹ്ലിൽ അർളി മആയിഷഹും ഫകൈഫ ബിമൻ തകൂനു തആമുഹു മുസ്ലിങ്ങളല്ലാതെ നിങ്ങൾ മരിച്ചു പോകേണ്ടി വന്നാൽ നിങ്ങൾ നരകത്തിലാണ് പ്രവേശിക്കേണ്ടി വരിക നരകത്തിലാണെങ്കിലോ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം സക്കൂമാണ് സക്കൂമെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ സക്കൂമിന്റെ ഒരു തുള്ളി ഭൂമിയിലേക്കെങ്ങാനും അള്ളാഹു സുബാനഹുവത്താല എത്തിക്കുമായിരുന്നെങ്കിൽ ഭൂമിയിൽ അതിന്റെ ഒരു തുള്ളി ഇറ്റി വീണിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവർക്ക് മുഴുവനും അവരുടെ ജീവിതം ദുസ്സഹമായി പോകുമായിരുന്നെന്ന് ഹബീബായ റസൂലുല്ലാഹി അപ്പോ പിന്നെ അത് സ്ഥിര ഭക്ഷണമായി കഴിക്കേണ്ടി വരുന്നവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ റസൂലുല്ലാഹി സ്വല സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കാഫിറായി മരിച്ചു പോകേണ്ടി വന്നാൽ അവൻ നരകത്തിൽ ശാശ്വതനാണ് മുഹല്ലദീന ഫിന്നാർ നരകത്തിൽ കാലാകാലം താമസിക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ് കാഫിറായി മരിക്കുന്നവനുണ്ടാവുക കാഫിറായി മരിച്ച് നരകത്തിലെത്തിയാലോ അവന്റെ ഭക്ഷണമാണെങ്കിൽ സക്കൂമാണ് സക്കൂം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലൈഹി വസ്ല്ലം അതിന്റെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് ലൗ കുത്തിറത്ത് ഫി ദാരി ദുന്യ അതിൽ നിന്ന് നിന്ന് ഒരു തുള്ളി ഒരു തുള്ളി ഭൂമിയിലെങ്ങാനും ഭൂമിയിലെങ്ങാനും ഇറ്റി വീണിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവർക്ക് മുഴുവനും അവരുടെ ജീവിതം ദുസ്സഹമായി പോകുമായിരുന്നു പിന്നെ അത് കാലാകാലം ഭക്ഷിക്കേണ്ടി വരുന്നവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നൊന്നാലോചിച്ചു ആലോചിച്ചു നോക്കൂ ജക്കൂം എന്ന് പറഞ്ഞാൽ നരകത്തിൽ വളർന്നു വരുന്ന മുള്ളുള്ള ഒരു ചെടിയാണ് കള്ളിച്ചെടി എന്ന് പണ്ഡിതന്മാരതിനെ പറയുന്നുണ്ട് നരകത്തിലുള്ള മുള്ളുള്ള ഒരു ചെടിയാണ് അതിൻ്റെ നീര് വലിയ ദുർഗന്ധമുള്ളതാണ് അതിൻ്റെ ദുർഗന്ധം കൊണ്ട് നരകത്തിലുള്ളവർ തന്നെ ബുദ്ധിമുട്ടുമെന്ന് ഹബീബായ റസൂലുല്ലാഹി അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അതിൻ്റെ ഒരു ഒരു നീര് ഈ ഭൂമിയിലെങ്ങാനും ഇറ്റു വീണാൽ പിന്നെ ഭൂമിയിലുള്ള ആളുകൾക്ക് മുഴുവനും അവരുടെ ജീവിതം ദുസ്സഹമായി തീരുമായിരുന്നെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് അള്ളാഹു സുബാനഹൂവത്താലയോട് എപ്പോഴും നാം പ്രാർത്ഥിക്കുക അള്ളാഹുമ്മ സബ്ബിത്ന അലൽ ഇസ്ലാം അലൽ ഇസ്ലാം അലൽ ഇസ്ലാം മുസ്ലിങ്ങളായി ഞങ്ങളെ ജീവിപ്പിക്കണേ ഈമാനോടുകൂടെ ഈ ലോകത്തു നിന്ന് മരിച്ചു പിരിയാനുള്ള സൗഭാഗ്യം നൽകുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നിന്റെ മഹലുഫതിലുകൊണ്ട് പെടുത്തിത്തരണേ തമ്പുരാനെ എന്ന് എപ്പോഴും നമ്മൾ ദുവാ ചെയ്യുക ശിഷ്യായി വിശുദ്ധ റമലാനിന്റെ പ്രാധാന്യമേറുന്ന രാവുകളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല സത്യവിശ്വാസിയുടെ പ്രാർത്ഥന അള്ളാഹു സുബാനഹുവത്താല തള്ളിക്കളയില്ല ഒരുപക്ഷേ ഇന്ന് പ്രാർത്ഥിക്കുന്നത് കിട്ടിയില്ല എന്നിരിക്കും പക്ഷേ അള്ളാഹു സുബാനഹൂവത്താല പ്രാർത്ഥന ഒരിക്കലും നിരർത്ഥകമാക്കില്ല അതിനർഹമായ പ്രതിഫലം റബ്ബുല്ലിസത്ത് നമുക്ക് നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന പ്രാർത്ഥനയാണ് മുസ്ലിമിന്റെ ആയുധം قل ما يعبأ بكم ربي لولا دعاؤكم അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുകയാണ് കുൽ നബി നിങ്ങൾ സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക മാ യഅബഉ ബിക്കും റബ്ബി എന്റെ റബ്ബ് നിങ്ങളെ വകവെക്കില്ലായിരുന്നു നിങ്ങളെ മൈൻഡ് ചെയ്യില്ലായിരുന്നു നിങ്ങളെ ഒരു പ്രശ്നമേ ആക്കില്ലായിരുന്നു നിങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുമായിരുന്നു ലൗലാ ദുആഉക്കും നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ മൈൻഡ് ചെയ്യില്ലായിരുന്നെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞതായി ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് ലോകത്തോട് അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് റബ്ബ് ഉൽ നബി നിങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക മായബിക്കും റബ്ബി എന്റെ റബ്ബ് നിങ്ങളെ വകവെക്കില്ലായിരുന്നു നിങ്ങളെ വില വെക്കില്ലായിരുന്നു നിങ്ങളെ മൈൻഡ് ചെയ്യില്ലായിരുന്നു ലൗലാദുക്കും നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ പ്രാർത്ഥനയാണ് നമ്മൾ അള്ളാഹു താല ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയാണ് അള്ളാഹുവിന് വേണ്ടത് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അദ്വാ ഇബാദത്തിന്റെ പ്രധാനമായ ഘടകം പ്രാർത്ഥനയാകുന്നു ഇബാദത്തിന്റെ ഏറ്റവും മുഖ്യമായ ഭാഗം പ്രാർത്ഥന എന്നുള്ളതാകുന്നു ദുആ എന്നുള്ളതാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക ആ ദുആ ആണ് അള്ളാഹു സുബാനുഹുവത്താല നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് മുഅ്മിനായ മനുഷ്യൻ എത്രയാണോ ദുആ ചെയ്യുന്നത് അത്രയും അള്ളാഹുത്താല അവനെ ഇഷ്ടപ്പെടും ഒരു പക്ഷേ അവന്റെ ദുആ അള്ളാഹുത്താല സാധിപ്പിച്ചു കൊടുത്തില്ല എന്നിരിക്കും അതിന്റെ അർത്ഥം അവനോട് ദേഷ്യമുണ്ടെന്നല്ല മറിച്ച് അള്ളാഹു സുബഹാൻ സുബഹാനഹുവത്താല അവനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടാണ് മുഅ്മിനിന്റെ ദുവ അള്ളാഹുത്താല പെട്ടെന്ന് കേട്ടിട്ട് അതിന് മറുപടി കൊടുക്കാത്തത് അവന്റെ ആവശ്യങ്ങളെ പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കാത്തത് അള്ളാഹുത്താല അവനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടാണ് അവന്റെ ശബ്ദം കേൾക്കാൻ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ് എന്നാൽ അവിശ്വാസിയുടെ പ്രാർത്ഥന അള്ളാഹുത്താലാക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് അവൻ ചോദിക്കുന്നത് അപ്പോൾ തന്നെ സാധിപ്പിച്ചു കൊടുത്തു എന്നിരിക്കും നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു അള്ളാഹുത്താല അവന്റെ ആവശ്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ സത്യവിശ്വാസി അങ്ങനെയല്ല സത്യവിശ്വാസിയുടെ പ്രാർത്ഥന ആ ശബ്ദം അള്ളാഹുവിന് ഇഷ്ടമാണ് ആ പ്രാർത്ഥനയോട് അള്ളാഹുവിന് പ്രേമമാണ് അതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ അള്ളാഹ്ക്ക് കൂടുതൽ താല്പര്യമാണ് അതുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനക്ക് അള്ളാഹുത്താല തൽ നിമിഷം തന്നെ ഉത്തരം തന്നില്ലെങ്കിൽ നിങ്ങൾ ആരും അതിൽ വ്യാകുലപ്പെടരുതേ വലാത്തക്കിന തൂമിർ റഹ്മത്തില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രവിശാലമാണ് അതിനെ തൊട്ട് നിങ്ങൾ നിരാശരായി പോകരുതേ എന്ന് റബ്ബുൽ ഇസ്സത്ത് തന്നെ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് മാത്രമല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരിക്കൽ ഒന്നുകിൽ അള്ളാഹുത്താല നമുക്ക് ഈ ഭൂമിലോകത്ത് തന്നെ സാധിപ്പിച്ചു തരും പ്രാർത്ഥിക്കപ്പെടുന്ന കാര്യം എന്താണോ അതിവിടെ തന്നെ അള്ളാഹുത്താല സാധിപ്പിച്ചു തന്നു എന്നിരിക്കും അല്ലെങ്കിൽ അള്ളാഹു സുബാനഹുവ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് ബലാ മുസീബത്തുകൾ നമ്മുടെ പ്രാർത്ഥന കാരണമായിട്ട് തട്ടി നീക്കിത്തരും അതും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം അള്ളാഹുത്താല സ്വർഗലോകത്ത് ആഹ്റത്തിൽ അത് വളർത്തുകയും അതിന്റെ പ്രതിഫലം അവിടെ വെച്ച് നമുക്ക് കൂടുതലായി വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിൽ നിന്ന് പ്രമുഖരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെ മരിച്ചു ചെല്ലുന്ന ഓരോ സത്യവിശ്വാസിയും അവന്റെ ഒരു പ്രാർത്ഥനക്കും ദുന്യാവിൽ ഉത്തരം കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് സ്വർഗലോകത്ത് വെച്ച് ആഗ്രഹിച്ചു പോകും കാരണം അതിന്റെ ഒക്കെ പ്രതിഫലം അവൻ പ്രാർത്ഥിച്ച ഒരു കാര്യവും അവന് ഭൂമിയിൽ സാധിച്ചു കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ മുഴുവൻ കാര്യങ്ങൾക്കുമുള്ള പ്രതിഫലം വർദ്ധിച്ച തോതിൽ സ്വർഗത്തിൽ അവന് ഇര ഇരട്ടിപ്പിച്ച് കിട്ടുമായിരുന്നല്ലോ എന്നതുകൊണ്ട് ഒരു പ്രാർത്ഥനക്കും ഭൂമി ലോകത്തെനിക്ക് ഉത്തരം കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായി പോയേനെ എന്ന് ഓരോ സത്യവിശ്വാസിയും ആഗ്രഹിച്ചു പോകുമെന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം ബദറിന്റെ നാളുകളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് ബദറിൽ വിജയത്തിന്റെ കാരണമായിട്ട് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബദറിൽ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ ഇൻ ഫലം ഫിൽ അർളി അബദാ അള്ളാഹുവേ എൻ്റെ ഈ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഈ ചെറിയ സമൂഹത്തെ ഈ മുന്നൂറ്റി പതിമൂന്ന് അംഗങ്ങളുള്ള ഈ ഈ ചെറിയ സഹാബി സൈന്യത്തെ നീ വിജയിപ്പിച്ചിട്ടില്ല എങ്കിൽ നീ പിന്നെ ഈ ഭൂമി ലോകത്ത് ആരാധിക്കപ്പെടില്ല റബ്ബേ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം പിന്നെ ഇവിടെ അവശേഷിക്കുകയില്ല റബ്ബേ അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് ഹബീബായ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദറിന്റെ രണാങ്കണത്തിൽ ഒരു ചെറിയ കുടിലിൽ കൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് അള്ളാഹുവിന്റെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് റബ്ബു സുബാനഹുവ താല സഹായിച്ചത് എന്ന് ചരിത്രം പഠിപ്പിച്ചു തരുന്നു നമുക്ക് പ്രാർത്ഥനയാണ് സത്യവിശ്വാസിയുടെ ആയുധം പ്രാർത്ഥന ഇറങ്ങാനിരിക്കുന്ന വിപത്തിനെയും ഇറങ്ങിയ ബുദ്ധിമുട്ടുകളെയും തട്ടിമാറ്റും മറ്റൊന്നിനും അതിന് കഴിവില്ലെന്ന് ഹബീബായ റസൂലുല്ലാഹി ഇറങ്ങാനിരിക്കുന്ന വിപത്തിനെ തട്ടിമാറ്റാൻ പ്രാർത്ഥനക്കല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ല നമുക്ക് വന്നുപെട്ടിട്ടുള്ള എന്തെങ്കിലും രോഗമാണെങ്കിൽ അത് ഒരുപക്ഷെ മരുന്നുകൊണ്ട് സുഖമായി എന്ന് എന്ന് വരും പക്ഷേ വരാനിരിക്കുന്ന ഒരു വിപത്തിനെ തട്ടിമാറ്റാൻ ഒരു മരുന്നും ലോകത്തില്ല ഒരേ ഒരു മരുന്ന് ഒരേ ഒരു പ്രതിവിധി മാത്രമാണുള്ളത് അതാണ് അദ്വാ പ്രാർത്ഥന അള്ളാഹുവിനോട് ദുവാ ചെയ്യൂ അള്ളാഹുത്താല നിങ്ങളുടെ വിഷമങ്ങൾ തട്ടിമാറ്റിത്തരും ഇറങ്ങാനുള്ള വിപത്തുക്കളെ അവൻ തട്ടിമാറ്റിത്തരുമെന്ന് ഹബീബായ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവെ ഈമാൻ നിലനിർത്താൻ ഈമാനിന്റെ പേരിൽ ജീവിക്കാൻ ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റബ്ബേ അബ്ബിനോട് ദുആ ചെയ്യുക എപ്പോഴും അള്ളാഹുത്താല നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് اتقوا الله حق تقاته അന്തും മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ട് ഹബീബായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജക്കൂമിനെ കുറിച്ച് പറഞ്ഞു ജക്കൂമിന്റെ ഒരു തുള്ളിയെങ്ങാനും ഭൂമിയിൽ ഇറ്റി വീണാൽ പിന്നെ ഭൂമിയിലുള്ള ഒരാൾക്ക് പോലും ഒരു ജീവജാലത്തിനും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല ല അഫ്സദത്ത് അത് ഫസാദാക്കി കളയും അവരുടെ ജീവിതത്തെ എന്ന് മഹാനായ റസൂലുല്ലാഹി അള്ളാഹുത്താല കാത്തുരക്ഷിക്കട്ടെ പിന്നീട് അള്ളാഹുത്താല പറയുന്നത് വാഴ്ത്തസിമോ بحبل الله جميعا നിങ്ങൾ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കണേ ഭിന്നിച്ചു പോകരുതേ എന്ന് താല നമ്മളോട് ആവശ്യപ്പെടുകയാണ് ജമിയ അള്ളാഹുവിന്റെ ദീനും അവന്റെ ഗ്രന്ഥവും നിങ്ങൾ മുറുകെ പിടിക്കണം അൻഹു അതിനെ തൊട്ട് നിങ്ങൾ ചിന്ന ഭിന്നമായി പോകാൻ പാടില്ല ഒലാ തഖ്തലിഫു നിങ്ങൾ നിങ്ങൾ അഭിപ്രായ ഭിന്നരാകാൻ പാടില്ല ഫിദ്ദീനി ദീനിന്റെ കാര്യങ്ങളിൽ കമഖ്തലഫ മൻ ഖബലകും മിനൽ യഹൂദി വൻ ജൂത ക്രിസ്ത്യാനികൾ നിങ്ങൾക്ക് മുമ്പ് ഭിന്നരായി പോയതുപോലെ വ്യത്യസ്ത ഭാഗങ്ങളായി പിരിഞ്ഞുപോയതുപോലെ ഒരുപാട് ഭാഗങ്ങളായി പിരിഞ്ഞുപോയതുപോലെ ഒരുപാട് വിഭാഗങ്ങളായി പോയതുപോലെ നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ ഭിന്നിച്ചു പോകരുതേ ഭിന്നിച്ചു പോകരുതേ എന്ന് അള്ളാഹുത്താല ആവശ്യപ്പെടുകയാണ് അമറഹും എല്ലാ നന്മകളുടെയും ഉറവിടം എന്ന് പറയുന്നത് എല്ലാ നന്മകളുടെയും മൂലകാരണം എന്ന് പറയുന്നത് എല്ലാ നന്മകളുടെ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഐക്യമാകുന്നു അള്ളാഹുവിന്റെ പാശത്ത് മുറുകെ പിടിച്ചു നിന്നാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയുള്ളൂ വാലം അന്നക്കുല്ലമൈ അംഷിയല തൊരീഖിൻ തക്കീഖിൻ ഇവിടെ മഹന്മാരായ മുഫസ്രീങ്ങൾ പറയുകയാണ് വഴുതിപ്പോകാൻ സാധ്യതയുള്ള ഒരു വഴിയിലൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ വഴുതിപ്പോകാൻ വഴുതി വീഴാൻ സാധ്യതയുള്ള ഒരു വഴിയിലൂടെ നടക്കുന്ന സമയത്ത് അവനൊരു കയറ് പിടിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ ഒരു കയറ് പിടിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ അവനൊരു ധൈര്യമുണ്ടാകും അവൻ വീഴില്ല എന്നൊരു ഉറപ്പുണ്ടാകും അതേസമയത്ത് വഴുതിപ്പോകാൻ സാധ്യതയുള്ള വഴിയിലൂടെ ഒരാൾ ഒരു പിടുത്തവും ഇല്ലാതെ ഇങ്ങനെ നടന്നാൽ അവൻ എപ്പോഴും മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞത് നിങ്ങൾ ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങളെ വഴുതി വീഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വഴുതി വീഴ്ത്താൻ വേണ്ടിയിട്ട് നാലു ഭാഗത്തു നിന്നും ശത്രുക്കൾ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ഇസ്ലാമാകുന്ന പാന്താവിൽ നിന്ന് നിങ്ങളെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും അതിൽ നിങ്ങൾ വീഴാതിരിക്കണമെങ്കിൽ വഴത്തസിമൂബിഹബിലില്ല അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുക്കി പിടിക്കണേ അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുക്കി പിടിക്കണം അപകടകരമായ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവനൊരു കയറ് പിടിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും അവൻ വീഴുമെന്ന് തോന്നുമ്പോഴൊക്കെ ആ കയറിൽ അവന്റെ പിടുത്തം മുറുകും അങ്ങനെ അവൻ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടും അത് തന്നെയാണ് അള്ളാഹുവും പറയുന്നത് നിങ്ങൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം ഇബിൻ അബ്ബാസ് റഹ്മത്തുല്ലാഹി അലഹി തങ്ങൾ പറയുകയാണ് അൽ മുറാദു ബിൽ ഹബിലി ഇവിടെ ഈ കയറ് എന്നതുകൊണ്ട് അള്ളാഹുത്താല ഈ പറഞ്ഞ പാശം കൊണ്ടുദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹുവത്താല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഞാനുമായി ചെയ്തിട്ടുള്ള കരാറുണ്ടല്ലോ നിങ്ങൾ എന്നെ റബ്ബായി അംഗീകരിച്ചിട്ടുള്ള കരാറ് എന്നെ ആരാധിച്ചോളാമെന്നുള്ള കരാറ് ആ കരാറ് നിങ്ങൾ പാലിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശ്യമെന്ന് മഹാനായ ബിനു അബ്ബാസ് റഹ്മത്തുല്ലാഹി അലൈതങ്ങൾ പറയുകയാണ് അള്ളാഹു സുബാനഹുവത്താല ആലമുല്ല റുവാഹിൽ വെച്ചിട്ട് മനുഷ്യകുലത്തോടൊരു കരാറ് നടത്തിയിട്ടുണ്ട് ആ കരാറ് നിങ്ങൾ എന്നെ റബ്ബായി അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് എല്ലാവരും അംഗീകരിച്ചു പറഞ്ഞിട്ടുണ്ട് ബലായ റബ്ബ് അതേ റബ്ബേ ഞങ്ങൾ അംഗീകരിക്കുന്നു അതേ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബിനോട് ആ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ആ കരാറ് നിങ്ങൾ പാലിക്കണം എന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് മഹാനായ ഇബിനു അബ്ബാസ് റഹ്മത്തുല്ലാഹി അലഹി പറയുകയാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ഇതിന് ഒരു വിശദീകരണമാണ് ഈ പറഞ്ഞത് വക്കീല ഇന്നഹുൽ ഖുർആാനു മറ്റൊരു അഭിപ്രായം മറ്റൊരു അഭിപ്രായം അത് ഖുർആനാണ് ഇവിടെ ഈ ഹബിൽ എന്നതുകൊണ്ട് അള്ളാഹുത്താല ഈ പാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഖുർആാനിനെ ഇമാമായി സ്വീകരിക്കണം പൊറുവിയാൻ അലിയൻ റളിയല്ലാഹു അൻഹു അനി നബി സൊല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മഹാനായ അലിയുൻ കർറമല്ലാഹു വജ്ഹു റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് തങ്ങൾ പറഞ്ഞു അമാ ഇന്നഹാസ തക്കൂനു ഫിത്ന അലി നിങ്ങൾ മനസ്സിലാക്കണേ ശേഷം ഇവിടെ വലിയ കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് ഖീല ഫമൽ മുഖരിജു യാ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു അല്ലെങ്കിൽ സ്വഹാബത്തിൽ നിന്നാരോ ചോദിച്ചു ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്താണ് പ്രവാചകരെ ഫമൽ മുഖ്രിജുമിൻഹ ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക കാല തങ്ങളതിന് പറഞ്ഞ മറുപടി കിതാബുല്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മറു മാർഗം അള്ളാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ മുറുകെ പിടിച്ചാൽ അള്ളാഹുവിന്റെ കിതാബാകുന്ന വിശുദ്ധ ഖുർആൻ നിങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് നിങ്ങളെ ഫിത്നയിൽ നിന്ന് കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും ഫീഹി നബ ഉമൻ കബിലക്കും അതിൽ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ ഈ ലോകത്ത് അള്ളാഹുവിനെ ധിക്കരിച്ചു നടന്നപ്പോൾ അവർക്ക് അള്ളാഹുത്താല നൽകിയ ശിക്ഷകളെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അള്ളാഹുവിനെ അനുസരിച്ചു നടന്നവർക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട് അത് നിങ്ങൾ പാഠമായി സ്വീകരിച്ചാൽ നിങ്ങൾ കുഴപ്പത്തിൽ ചെന്നു ചാടില്ല വഹബറുമമ്പാദക്കും നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളുടെ വാർത്തയും വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നമുക്ക് ശേഷം ഇവിടെ വരുന്ന സമൂഹത്തിലുണ്ടാകുന്ന നന്മ തിന്മകളെക്കുറിച്ചും ആ നന്മ തിന്മകളിലൂടെ അവർ ജീവിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലത്തെക്കുറിച്ചും അതിനുണ്ടാകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ചുമൊക്കെ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഖുർആൻ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കുഴപ്പത്തിൽ ചാടേണ്ടി വരില്ല അതുപോലെ തന്നെ വഹുക്കുമുമാ ബൈനക്കും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള തീർപ്പുകളും വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് വഹുവ ഹബുലുല്ലാഹിൽ മത്തീൻ അള്ളാഹുവിന്റെ ശക്തമായ പാശമാകുന്നു അത് അള്ളാഹുവിന്റെ ഉറപ്പുള്ള കയറാകുന്നു അത് അത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അലി റലി അള്ളാഹു അനുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇബിനു മസൂദ് റതി അള്ളാഹു അനുവിനെ തൊട്ട് റിപ്പോർട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹാദൽ ഖുർആാനു ഹബലുല്ലാ ഈ ഖുർആൻ അത് അള്ളാഹുവിന്റെ പാശമാകുന്നു അപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ പാശമാകുന്നു എന്ന് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വാഴത്തസിമു ബിഹബിലില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കണം എന്നാണ് മഹാനായ അബൂ സയ്യിദ് ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നി താരിക്കും ഫീകും മുസ്തഖലൈൻ ഞാൻ രണ്ടു വിഭാഗത്തെ നിങ്ങളിൽ ഇട്ടേച്ചു കൊണ്ടുപോകുന്നു ഒന്ന് കിതാബുല്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്നു ഹബുലും അത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിട്ടിട്ടുള്ള ഒരു കയറാണ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിട്ടിട്ടുള്ള ഒരു കയറാണ് അഥവാ അള്ളാഹുവിൽ നിന്ന് മനുഷ്യരിലേക്ക് തന്നിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികളെ കിട്ടിട്ടുള്ള ഒരു കയറാണ് അതുകൊണ്ട് അതിന്റെ ഒരറ്റം മറ്റൊരു ഹദീസിലുണ്ട് തൊറഫുഹൂബി ഐദീക്കും അതിന്റെ ഒരറ്റം നിങ്ങളുടെ കയ്യിലാണ് മറ്റേ അറ്റം വിയതില്ല അള്ളാഹുവിന്റെ കയ്യിലുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കയറ് അതിന്റെ മറ്റേ അറ്റം അള്ളാന്റെ കയ്യിലാണ് അതുകൊണ്ട് അതിനെ എവിടെ നിങ്ങൾ പിടിച്ചാലും നിങ്ങൾ ഒരിക്കൽ ഒരിക്കലും പിന്നെ നാശത്തിലേക്ക് പോകില്ല ഒരിക്കലും നിങ്ങൾ തെന്നി വീഴില്ല ഒരിക്കലും നിങ്ങൾ കുഴിയിൽ ചെന്ന് ചാടില്ല ഒരിക്കലും നിങ്ങൾ കുഴപ്പത്തിൽ ചെന്ന് ചാടില്ല കാരണം അതിന്റെ മറ്റേ അറ്റം പിടിച്ചിരിക്കുന്നത് റബ്ബുൽ ഇസത്തായ തമ്പുരാനാണ് അവൻ നിങ്ങളെ കാത്തുകൊള്ളും പക്ഷേ അള്ളാഹുവിന്റെ കലാമിനെ നിങ്ങൾ പിടിച്ചുകൊള്ളണേ അതിനെ വിട്ടേക്കരുതേ എന്ന് ഹബീബായ റസൂല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞത് വഴുത്തിറത്തി എന്റെ കുടുംബവുമാണ് അഹുലുബൈത്തി എന്റെ കുടുംബവുമാണ് എന്റെ കുടുംബത്തെയും നിങ്ങൾ കാക്കണേ എന്റെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണേ എന്റെ കുടുംബത്തെ നിങ്ങൾ അംഗീകരിക്കണേ എന്റെ കുടുംബത്തെ നിങ്ങൾ അർഹമായ സ്ഥാനങ്ങൾ നൽകി ആദരിക്കണേ എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലം അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ആ നേതൃത്വത്തിന്റെ കീഴിൽ കഴിയാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കേരള മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന ഉയർച്ചയും പ്രതാപവും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് നാം എപ്പോൾ ഇല്ലാതെ കളയുന്നുവോ അതിൽ നിന്ന് നാം എപ്പോൾ തെന്നിമാറുന്നുവോ അതെപ്പോൾ ധിക്കരിച്ചുകൊണ്ട് പുറത്തു പോകുന്നുവോ അവർക്കൊന്നും ഒരിക്കലും ഗതി പിടിക്കില്ലെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് സാക്ഷിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ധിക്കരിച്ചുകൊണ്ട് ആര് തെന്നിമാ മാറിപ്പോയോ അവനൊരിക്കലും രക്ഷയുണ്ടാകില്ലെന്ന് ഹബീബിന്റെ വാക്ക് സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സല്ലാഹു അലഹി വസല്ലം അള്ളാഹു താല നേതൃത്വത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ ആ നേതൃത്വത്തിൽ ഉറച്ചു നിൽക്കാൻ മുസ്ലിം ഉമ്മത്തിന് കേരളീയ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ വക്കീല മറ്റൊരഭിപ്രായം പറയുന്നത് ഇന്നഹു ദീനുള്ള ഹബില് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ മതം എന്നാണ് വക്കീലഹു താഴത്തുള്ള അല്ല അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നാണ് വക്കീലഹു ഇഹ്ലാസു തൗബ നിഷ്കളങ്കമായ പശ്ചാത്താപം എന്നാണ് അതിന്റെ അർത്ഥം പശ്ചാത്താപ നിരതരായ പശ്ചാത്താപനിരതമായ മനസ്സോടുകൂടിയുള്ള ജീവിതം അതാണ് ഹബിലുല്ലാ മുറുകെ പിടിക്കണം അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെപ്പോഴും തൗബയുള്ള മനസ്സോടുകൂടെ കഴിയണം എന്നാണെന്ന് അങ്ങനെയും അഭിപ്രായം വക്കീല അൽ ജമാ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ അംഗീകരിച്ച് ജീവിക്കുക അവരെ നേതൃത്വം അംഗീകരിച്ച് ജീവിക്കുക അവർ പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ് എന്നൊരഭിപ്രായം അതാണ് അതും കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് സമസ്ത കേരള ജമിയത്തുല്ലുലമ എന്ന മഹിതമായ പണ്ഡിത സഭ നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠം അതാണ് മഹന്മാരായ സ്വഹാബത്തിനെ അംഗീകരിച്ച് ജീവിക്കുക മറ്റുള്ള പ്രസ്ഥാനങ്ങൾ ഏത് തന്നെയായാലും സഹാബത്തിനെയും പ്രവാചകർ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ തള്ളിപ്പറഞ്ഞവരാണ് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളുടെ സഹാബത്തിനെ തള്ളിപ്പറഞ്ഞവരാണ് കേരളത്തിലുള്ള സമസ്തേതര പ്രസ്ഥാനങ്ങൾ മുഴുവനും എന്ന് ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ചരിത്രം പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമസ്തയാണ് സത്യത്തിന്റെ പാത يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ സത്യസന്ധത കൈമുതലാക്കിയവരുടെ കൂടെ നിൽക്കണേ എന്ന് അള്ളാഹുത്താല പറഞ്ഞത് കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അർത്ഥശങ്കക്കിടയില്ലാതെ മനസ്സിലാക്കാൻ പറ്റും സമസ്ത കേരള ജമ്മിയത്തുല്ലുലമ എന്ന മഹിതമായ പണ്ഡിത സഭയെ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ ആദർശങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു വിളിച്ചു പറയാൻ സാധിക്കും അള്ളാഹുത്താല തൗഫീഖ് നൽകട്ടെ അപ്പോ പിന്നെ നമ്മൾ പറയുന്നത് ഇവിടെ ഐക്യത്തോടുകൂടെ നിൽക്കണം എന്നാണ് ഒത്തൊരുമയോടുകൂടെ നിൽക്കണം എന്നാണ് അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാരണം അതിന്റെ ഉടനെ തന്നെ താല പറയുന്നത് ഒലാ തഫറക്കൂ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ജമാഅത്തുണ്ടാകണം അലൈക്കുംബിൽ ജമാ നിങ്ങൾ സംഘമായി നിൽക്കണേ എപ്പോഴും സംഘടിതമായി കഴിയണേ സംഘടിത ശക്തിയുടെ മേലിലാണ് യദുല്ലാഹി അലൽ ജമാ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ യത് അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാവുക സംഘടനയുടെ മേലിലാണ് സംഘടിത ശക്തിയായി നിൽക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ഒത്തൊരുമയോടുകൂടി സംഘടിച്ചു നിൽക്കണേ എന്ന് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഉടനെ തന്നെ അള്ളാഹു താല പറഞ്ഞത് വലാ തഫറഖൂ നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ ഭിന്നിച്ചു പോയാൽ പിന്നീട് അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് അതിന്റെ ദുരന്തങ്ങളെക്കുറിച്ച് അള്ളാഹുത്താല പറയുന്നുണ്ട് അങ്ങനെയാകുമ്പോ നിങ്ങൾ ചിന്ന ഭിന്നമായി പോകും മാത്രമല്ല നിങ്ങളുടെ കാറ്റ് പോയി പോകുമെന്ന് അള്ളാഹുത്താല പറയുന്നുണ്ട് അതുകൊണ്ട് ഒരുമയോടെ നിൽക്കാൻ ഒന്നിച്ചു നിൽക്കാൻ നന്മക്ക് വേണ്ടി യോജിക്കാൻ നല്ലവരുമായി യോജിക്കാൻ അള്ളാഹുത്താല തൗഫീഖ് നൽകട്ടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാ പിന്നെ നമ്മളിങ്ങനെ കുറേ സംഘങ്ങളായി നിൽക്കണോ എന്നൊക്കെ പല സഹോദരന്മാർക്കും സംശയം ഉണ്ടാകും യോജിപ്പ് ഭിന്നിപ്പ് യോജിപ്പ് ഐക്യം എന്നൊക്കെ പറയുമ്പോൾ അതിനും കുറേ മാനങ്ങളുണ്ട് കുറേ നിബന്ധനകൾ ആ യോജിപ്പിന്റെ നന്മക്ക് വേണ്ടി പാലിക്കപ്പെടേണ്ടി വരും ആ നന്മകൾ ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള യോജിപ്പേ നന്മയുടെ യോജിപ്പായി തീരുകയുള്ളൂ എന്നതുകൊണ്ട് ആ ആ നിബന്ധനകൾ ആ അർക്കാനുകൾ അല്ലെങ്കിൽ ആ ഷുറൂത്ത് പാലിക്കപ്പെടാതെയുള്ള കേവല വാക്കുകൊണ്ട് നാക്കുകൊണ്ടുള്ള യോജിപ്പ് അതുകൊണ്ട് ഫലം ചെയ്യില്ല അത് നിഫാക്കാകുന്നു അതുകൊണ്ട് തന്നെ യോജിപ്പ് എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ നിന്നുള്ളതാകണം അള്ളാഹുത്താല അത്തരത്തിലുള്ള നന്മയുടെ പേരിൽ യോജിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി ആദരിക്കുമാറാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഒലാ തഫറക്കൂ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് യാനീക്കമാ തഫറക്കത്തിൽ യഹൂദു വന്നസാറ ജൂത ക്രിസ്ത്യാനികൾ ഭിന്നിച്ച പോലെ നിങ്ങൾ ഭിന്നിക്കരുത് ഒലാ തഫറക്കൂ കമാ കുന്തും മുത്തഫരിഖീന ഫിൽ ജാഹിലിയ ജാഹിലിയ കാലത്ത് നിങ്ങൾ വ്യത്യസ്ത പാർട്ടികളായി നിന്നിരുന്നത് പോലെ ഇനി നിങ്ങൾ ഭിന്നിച്ചു പോകരുത് അങ്ങനെ നിങ്ങൾ പരസ്പരം പരസ്പരം ശത്രുത വച്ചിരുന്നത് പോലെ ഇനി നിങ്ങൾ ശത്രുത വെച്ച് കഴിയാൻ പാടില്ല നിങ്ങളൊക്കെ ഒരൊറ്റ ജമാഅത്തായി തീരണം ഒരൊറ്റ ഉമ്മാന്റെ മക്കളെ പോലെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ മുഅ്മിനീങ്ങളൊക്കെ ഇഖ്വയാകുന്നു ഏകോദര സഹോദരങ്ങളാകുന്നു ഏകോദരം എന്ന് പറഞ്ഞാൽ ഒരു ഉദരത്തിൽ പിറന്നവർ എന്നാണ് ഒരു വയറ്റിൽ പിറന്നവരെന്നാണ് ഒരു ഉമ്മയിൽ നിന്ന് ജന്മം കൊണ്ടവരെന്നാണ് അതുകൊണ്ട് തന്നെ ഒരു ഉമ്മാന്റെ മക്കളായി കഴിയണം എന്നാണ് വക്കീല വേറെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒലാ തഫറക്കു എന്ന് പറഞ്ഞാൽ ലാ തൊഹദിസുമായ കൂനു അന്നു തഫറുക്കു ലാ തൊഹിസു നിങ്ങൾ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കരുത് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ അവിടെ ഭിന്നിപ്പ് വരും അതുകൊണ്ട് നിങ്ങൾ ദീനില് പരമ്പരാഗതമായ പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ സഹാബത്തെ കിറാം അവരിലൂടെ താബിഴയങ്ങൾ പിന്നീട് തപത്താബിഴയങ്ങൾ അവരിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ ആ പരമ്പരാഗത പരമ്പരാഗതമായ മതത്തിന്റെ അനുശാസനകൾ അപ്പടി നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളതിൽ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടരുത് അങ്ങനെ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടുമ്പോഴാണ് ആളുകൾക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടാവുക പഴയ രൂപത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു പുത്തൻ ചിന്താഗതിയുമായി ഒരാൾ വന്നാൽ അത് കുഴപ്പത്തിന് കാരണമാകും അത് ഭിന്നിപ്പിന് കാരണമാകും ആയതുകൊണ്ട് ലാ നിങ്ങൾ ദീൻ ദീനിൽ പുതിയ കാര്യം ഉണ്ടാക്കരുത് മായക്കൂനു അൻഹു തഫറുക്കു വയസൂലു മാഹുല്ലിജിത്തിമാവു ഒത്തൊരുമ നഷ്ടപ്പെടുകയും ഭിന്നിപ്പ് പ്രകടമാവുകയും ചെയ്യാനത് കാരണമായി തീരും കൂനു ഇല്ല വാഹിദ കാരണം ഈ സത്യം സത്യം എന്ന് പറഞ്ഞത് ഒന്നേ ഉണ്ടാവുള്ളൂ ഒന്നേ സത്യമായിട്ടുണ്ടാകൂ സത്യം അല്ലാത്തത് അസത്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതും ശരി ഇതും ശരി എന്ന് പറയരുത് ഒന്നേ ശരി ഉണ്ടാവുകയുള്ളൂ ശരി മഹാ ഇമാന ഇമാം ഇമാം ഖാസിൻ റഹ്മത്തുല്ലാഹി അലൈഹി ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതാണ് ലാ യകൂനു ഇല്ലാ വാഹിദ കാരണം കാരണം ഹക്ക് സത്യം എപ്പോഴും ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒമാ അദാഹു യക്കൂനു ജഹുല സത്യമല്ലാത്ത അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് ഒന്നുകിൽ അത് വിവരക്കേടാകും വലാല അല്ലെങ്കിൽ അത് ദുർമാർഗമായിരിക്കും അപ്പോ എല്ലാ പാർട്ടിക്കാരും പറയണത് എല്ലാ സംഘടനക്കാരും പറയണത് അവരും മോതുന്നത് ഖുർആാനല്ലേ അവരും മോതുന്നത് ഹദീസല്ലേ നിങ്ങളൊക്കെ സുന്നത്യമായ തന്നല്ലേ ഒരു ഭിന്നിപ്പും തമ്മിലില്ലല്ലോ ആശയത്തിലൊന്നും മാറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്ക് വരുന്ന ആളുകൾ ഉണ്ടാകും അവരോടാണ് പറയണത് സത്യം ഒന്നേ ഉണ്ടാകുള്ളൂ ഞാൻ പറയുന്നതല്ല മഹാനായ ഇമാം ഖാസിൻ റഹ്മത്തുല്ലാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതാണ് സത്യം ഒന്ന് ഒന്നു മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒമാദാഹു യക്കൂനു ജഹ്ല അതല്ലാത്തത് ഒന്നുകിൽ വിവരക്കേടായിരിക്കും വലാല അല്ലെങ്കിൽ വഴികേടായിരിക്കും ദുർമാർഗമായിരിക്കും അള്ളാഹുത്താല സത്യം സത്യമായി മനസ്സിലാക്കി അനുകരിക്കാനും അസത്യം അസത്യമായി മനസ്സിലാക്കിയിട്ട് വർജിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്താല ഹിദായത്ത് കൊടുക്കട്ടെ അങ്ങനെ നമ്മൾ ദുവാ ചെയ്യാം അങ്ങനെ നമ്മൾ ദുവാ ചെയ്യാം വൈദാക്കാന കഥാലിക്ക അങ്ങനെ സത്യം ഒന്നേ ഉണ്ടാകുള്ളൂ എന്ന് മനസ്സിലായാൽ വജബന്നഹിവാനിൽദീനി പിന്നെ ദീനിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല അത് വിലക്കുക എന്നുള്ള നിർബന്ധമാണ് പിന്നെ ദീനിൽ ഭിന്നിപ്പിന് അംഗീകരിക്കാൻ പാടില്ല വാനിൽ ഫിർക്കത്തി അതുപോലെ തന്നെ വേറിട്ട് പോവുക എന്നുള്ളത് പാർട്ടി പാർട്ട് പാർട്ടായിട്ട് ഇങ്ങനെ പോകുക എന്നുള്ളത് പാടില്ല ഞാനും കുറച്ചാൾക്കാരും അപ്പോഴേ എന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുള്ളൂ വേറൊരാൾ വന്നിട്ട് മൂപ്പരും കുറച്ചാൾക്കാരും മൂപ്പര് താല്പര്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മൂപ്പർക്ക് പ്രസിഡന്റാകണമെങ്കിൽ മൂപ്പര് വേറെ പാർട്ടി ഉണ്ടാക്കണം എനിക്ക് പ്രസിഡന്റാകണമെങ്കിൽ ഞാൻ വേറെ പാർട്ടി ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അങ്ങനെയുള്ള ചിന്താഗതി ദീനിൽ പറഞ്ഞതല്ല ദീനിനു പറ്റിയതല്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് നിങ്ങളൊക്കെ ഒരു ഉമ്മത്താണ് ഒരു ഉമ്മത്താണ് ഒരു ഉമ്മത്തായിട്ട് തന്നെ നിങ്ങൾ നിലനിൽക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാവുക അള്ളാഹുവിൻ്റെ എതുണ്ടാവുക അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക എന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കൂ ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അങ്ങനെ ഭിന്നിച്ചു നിന്നതുകൊണ്ട് കുറേ പിന്നെ കുറേ എന്തുണ്ടായി കുറേ സ്ഥാപനങ്ങളുണ്ടായി ദീനീപരമായ ഒരുപാട് പിന്നെ പുരോഗതി വേറെ കൈവരിക്കാൻ പറ്റി എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും സമൂഹത്തിന്റെ ഉള്ളിൽ ഒരു തേങ്ങിക്കരച്ചിൽ ഇങ്ങനെ ബാക്കിയാകാണ് സമൂഹത്തിന്റെ മനസ്സാക്ഷിയുടെ ഉള്ളിൽ ഒരു തേങ്ങിക്കരച്ചിൽ എപ്പോഴും അവശേഷിക്കാണ് അവിടെ ഉണ്ടായിരുന്ന ഒത്തൊരുമ നഷ്ടപ്പെട്ടു ഒരു കുടുംബത്തിൽ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന സ്നേഹം തകർക്കപ്പെട്ടു ഒരു മഹല്ലിലുണ്ടായിരുന്ന ഐക്യം തകർക്കപ്പെട്ടു അപ്പുറത്തും ഇപ്പുറത്തും പള്ളി വന്നു എന്നത് പുരോഗതിയായി നമ്മൾ ഒരിക്കലും വിലയിരുത്തിക്കൂടാ അപ്പുറത്തും ഇപ്പുറത്തും മദ്രസ വന്നില്ലേ എന്നുള്ളത് പുരോഗതിയായി വിലയിരുത്തിക്കൂടാ അള്ളാഹു സുഹാനഹുവത്താല സത്യം സത്യമായി മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ അത് പുരോഗതിയല്ല പള്ളി ഉണ്ടാക്കലും മദ്രസ ഉണ്ടാക്കലും യത്തീങ്കാന ബിൽഡിംഗ് വലുതാക്കലും അല്ലല്ലോ പുരോഗതി പുരോഗതി എന്ന് പറഞ്ഞാൽ മാനസികമായ ഐക്യമാണ് ആ മാനസികമായ ഐക്യം ഒരു ഒരു കുടുംബത്തിലുണ്ടാകുമ്പോഴാണ് ആ കുടുംബത്തിൽ സ്നേഹമുണ്ടാവുക ഒരു കുടുംബത്തിലുണ്ടാകുമ്പോഴാണ് ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാവുക ഒരു മഹല്യത്തിലുണ്ടാകുമ്പോഴാണ് ആ മഹല്യത്തിൽ സന്തോഷമുണ്ടാവുക ഒരു രാജ്യത്തുണ്ടാകുമ്പോഴാണ് ആ രാജ്യത്തിന്റെ കെട്ടുറപ്പും ഭദ്രതയും ഉണ്ടാവുക അതല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും കുറെ സ്ഥാപനങ്ങൾ വന്നു എന്നത് ഒരിക്കലും രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ പുരോഗതിയായി നമുക്കൊരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുവത്താല തൗഫീക്ക് നൽകട്ടെ സഹീഹു മുസ്ലിമിൽ അബൂഹുറേറാറിയാഹു അനുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ യർലാലക്കും സലാസ നല്ലോണം ശ്രദ്ധിക്കുക ഇന്നല്ലാഹ യർലാലക്കും സലാസ അള്ളാഹു താല മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വയസ്ഖത്തുലക്കും സലാസ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അള്ളാഹു താലാക്ക് ദേഷ്യമാണ് മൂന്ന് കാര്യം നിങ്ങളിൽ ഉണ്ടാകണം എന്നല്ലാക്ക് താല്പര്യമാണ് ആ മൂന്ന് കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങളോടല്ലാക്ക് തൃപ്തിയാണ് സ്നേഹമാണ് എന്നാൽ വേറെ ഒരു മൂന്ന് കാര്യം ആ മൂന്ന് കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ താലാക്ക് നിങ്ങളോട് കോപമാണ് ആ മൂന്ന് കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടല്ല ഏതെല്ലാമാണ് ആറ് കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോട് നിങ്ങൾ ഒന്നും പങ്കുചേർക്കാതിരിക്കുക ഇത് വലിയ ഇഷ്ടമല്ല ഉള്ള കാര്യമാണ് നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ പാശത്തിൽ മാത്രം മുറുകെ പിടിച്ചു നിൽക്കുക അതും നിങ്ങൾ ഭിന്നിക്കാതെ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുക്കി പിടിച്ചു നിൽക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് മൻ വല്ലാഹു മൻ വല്ലാഹുല്ലാഹു അമ്രക്കും അള്ളാഹുത്താല നിങ്ങളുടെ കാര്യങ്ങൾ ആരിലാണോ ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ നേതാക്കന്മാരായിട്ട് ആരെയാണോ അള്ളാഹുവിനാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അവരെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് സതുപദേശം നൽകിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചു പോവുക എന്നുള്ളത് അള്ളാഹുത്താലാക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ ഇനി പറയുന്ന മൂന്ന് കാര്യം അള്ളാഹു താലാക്ക് നിങ്ങളോട് കോപമുണ്ടാക്കാൻ കാരണമാണ് ഒന്ന് കീല കീല എന്നുള്ളതാണ് ആ ഓര് പറഞ്ഞു അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്നിങ്ങനെ അടിസ്ഥാനമില്ലാത്ത വാക്കുകൾ ആളുകളെ കുറിച്ച് പറയുക അത് ഭിന്നിപ്പുണ്ടാക്കാൻ കാരണമാണ് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ് സമൂഹത്തിൽ ക്ഷുദ്രത വളർത്താൻ കാരണമാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കാരണമാണ് അതുകൊണ്ട് കീല വക്കാൽ ആരെ പറഞ്ഞു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ അതിങ്ങനെ അവിടെ ഇവിടെയും കേട്ടത് പറയുക എന്നുള്ളത് അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റിയതല്ല അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റിയതല്ല അതുപോലെ തന്നെ വക്കസ്രത്തി സുആൽ വല്ലാതെ ചോദ്യം ചോദിക്കാന്നുള്ളതും പറ്റിയതല്ല നിങ്ങൾ ഇങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഇങ്ങനെ ചോദിച്ചു നടക്കുക എന്നുള്ളത് പറ്റിയ സ്വഭാവമല്ല അള്ളാഹു താലാക്ക് ദേഷ്യമുള്ള സ്വഭാവമാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ അങ്ങനെ ചോദിക്കുക എന്നുള്ളത് അള്ളാഹുത്താലാക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അള്ളാഹുത്താലാക്ക് നിങ്ങളോട് കോപമുണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ മുതൽ നഷ്ടപ്പെടുത്തുക എന്നുള്ളതും നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് കോപം ഏറ്റുവാങ്ങേണ്ടി വരുന്ന കാര്യമാകുന്നെന്ന് ഹബീബായ റസൂൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു അള്ളാഹുത്താലാക്ക് നിങ്ങളിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ബിഹി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനിൽ ഒന്നും ഷിർക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ പാശം മുറുക പിടിച്ചുകൊണ്ട് ഭിന്നിക്കാതെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം വാൻ തുനാസിഹു മം വല്ലാഹുല്ലാഹു അമ്രക്കും നിങ്ങളുടെ കാര്യം അള്ളാഹുത്താല ആരിലാണോ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അവരെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് സതുപദേശം നൽകിക്കൊണ്ട് കഴിഞ്ഞു പോവുക അത് നിങ്ങൾക്ക് അള്ളാഹുത്താല ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങളോട് അള്ളാഹ്ക്ക് തൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് അള്ളാഹ്ക്ക് കോപമുണ്ടാക്കുന്ന കാര്യമാണ് ഒന്ന് കീല വക്കാൽ കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞു നടക്കുക എന്നുള്ളത് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ അങ്ങനെ ചോദിച്ചടങ്ങേറാക്കുക എന്നുള്ളതും മുതൽ നഷ്ടപ്പെടുത്തുക എന്നുള്ളതും അള്ളാഹുത്താല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അപ്പൊ ഇത് ഇത് മൂന്നും ഈ അവസാനം പറഞ്ഞ മൂന്നും കുഴപ്പത്തിന്റെ കാരണങ്ങളാണ് ആളുകളും വെറുക്കണ കാര്യമാണ് അള്ളാഹുത്താല വെറുക്കും എന്ന് പറഞ്ഞ ആളുകളും വെറുക്കും എന്താണത് അത് കണ്ടതും കേട്ടതും ഒക്കെ ഇങ്ങനെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക അവരങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സത്യത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക അതുപോലെ തന്നെ സുആൽ ആവശ്യമില്ലാത്തതൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുക അതിന് വേറെയും അർത്ഥം പറഞ്ഞിട്ടുണ്ട് യാജന എന്നുമുണ്ട് അപ്പൊ ആവശ്യമുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒക്കെ ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് ഒരാൾക്ക് മറ്റൊരാളോട് സഹായം ചോദിക്കേണ്ടി വന്നാൽ ചോദിക്കാവുന്നതാണ് പക്ഷേ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് റമദാനൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റണ കാലാണല്ലോ എന്നിരുന്ന് ഇങ്ങനെ ചോദിച്ചു നടക്കുക ഞാൻ വലിയ ഇടങ്ങേറിലാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളിടയിൽ ഇങ്ങനെ നടക്കുക അത് പറ്റാത്ത കാര്യമാണ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കസരത്തു സുആൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് യാചന തീരെ അള്ളാഹുത്താൽ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അത്യാവശ്യം ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായാൽ അവന് ചോദിക്കൽ അനുവദനീയമാണ് അവന് ചോദിക്കൽ അനുവദനീയമാണ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളെ അവർ ചോദിക്കുന്നതിന്റെ മുമ്പേ കണ്ടറിഞ്ഞ് സഹായിക്കൽ സമൂഹത്തിന്റെ ബാധ്യതയാണ് സമൂഹം അത് നിറവേറ്റാതെ വരുമ്പോൾ അത് മറ്റുള്ളവരെ തന്റെ ബുദ്ധിമുട്ട് അറിയിക്കുക എന്നത് അവൻ അനുവദനീയമാണ് പക്ഷേ അനിവാര്യമായ കാരണമില്ലാതെ ഇങ്ങനെ യാചനക്ക് വേണ്ടി നടക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് റമദാനൊക്കെ ആകുമ്പോൾ കുറേ ആളുകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാകും അള്ളാഹു താല അവർക്കൊക്കെ സന്മനസ് കൊടുക്കട്ടെ അള്ളാഹു താല ഹിദായത്ത് കൊടുക്കട്ടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേടിനെ തൊട്ട് അല്ല നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ അപ്പോ ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടറിഞ്ഞ് സഹായിക്കുകയാണ് വേണ്ടത് അങ്ങനെ അവർക്ക് സഹായം കിട്ടിയിട്ടില്ല എങ്കിൽ അനിവാര്യമായ ഘട്ടത്തിൽ അവരുടെ ആവശ്യം സമൂഹത്തോട് അറിയിക്കാവുന്നതാണ് അങ്ങനെ അല്ലാതെ ഇങ്ങനെ ചോദിച്ചു നടക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല പിന്നെ രണ്ടാമത്തെ അർത്ഥം ആദ്യം പറഞ്ഞ അർത്ഥം കസുറത്തു സുആൽ ആരും ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അങ്ങനെ ചോദിക്കുക മൂപ്പര് ഒരു ചോദ്യത്തിന്റെ ആളാ ഞങ്ങള് ജാമ്യയിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരാളുണ്ടായിരുന്നു മൂപ്പര് മൂപ്പര് വലിയ ചോദ്യം ചോദിക്കുന്ന ആളാണ് ആവശ്യമുള്ള കാര്യം ഇല്ലാത്ത കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കും അങ്ങനെ ഉസ്താദുമാർ ചില ഉസ്താദുമാരൊക്കെ മൂപ്പരോട് പറയാറുണ്ടായിരുന്നു പൊന്നാര ചങ്ങായി ഒന്നും ഉണ്ടായിരിക്കുക എനിക്ക് ചായക്ക് കായരാറ് ആലിക്കുട്ടി ഉസ്താദ് അങ്ങനെ തമാശ പറയലുണ്ടായിരുന്നു പൊന്നാര ചങ്ങായി ഒന്നും ഉണ്ടായിരിക്കുക എനിക്ക് ചായക്ക് കായരാറ് കാരണം അത് ചോയ് പഠിക്കാനുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല ചോദിക്കണത് വേറെ ഒരിക്കൽ ബഹുമാനപ്പെട്ട കടങ്ങയുസ്താദിനോട് ഇങ്ങനെ ചോദിച്ചു മുസ്ലിം ഓതി കൊടുത്തപ്പോൾ റിസുഖിനെ കുറിച്ച് ഇങ്ങനെ റസൂലുല്ലാഹി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് കടങ്ങയുസ്താദ് റിസുഖിനെ കുറിച്ച് എന്താണ് അള്ളാഹു താലാന്റെ റിസുഖ് എന്ന് പറഞ്ഞാൽ തിന്നാനുള്ളത് മാത്രമല്ല അള്ളാഹു താല ജീവിക്കാൻ തരുന്ന മുഴുവൻ സൗകര്യങ്ങളും റിസുഖിന്റെ പരിധിയിൽ പെടും എന്നൊക്കെ ഇങ്ങനെ കുറെ പറഞ്ഞിട്ട് അവസാനം ഹരീസൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് ചോദിച്ചു ഇപ്പൊ എന്താ ഈ റിസ്ക് പറഞ്ഞാലോചിച്ചു ചോദിച്ചു അപ്പോൾ ഉസ്താദ് കൈ ഇങ്ങനെ വളച്ചിട്ട് പറഞ്ഞു അത് ഇങ്ങനെയാണ് പറഞ്ഞു ഞാൻ ഇപ്പോൾ പറയണ നിങ്ങൾക്ക് കാണില്ലല്ലോ കൈ വലത്തെ കൈയിൻ്റെ മുട്ട് ഇടത്തെ കൈയിൻ്റെ ഉള്ളം കൈയിൽ വെച്ചിട്ട് കൈപ്പത്തി ഇങ്ങനെ വളച്ചിട്ട് ഒരു ഒരു കൊക്കിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് ഉസ്താദ് പറഞ്ഞു ഇതങ്ങനെയാണ് റിസ്ക് എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും കൂടെ ചിരിച്ചു അങ്ങനെ ഉണ്ടാവും ആവശ്യമുള്ളതില്ലാത്തതൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കൂല എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക അങ്ങനെ ചോദിക്കുന്നതും അള്ളാഹു താലാക്ക് അങ്ങനെ ചോദിക്കുന്നതും അള്ളാഹു താലാക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പന്ത്രണ്ട് മണി നേരായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഏതായിരുന്നാലും പിന്നെ ഇൻഷാല്ല അടുത്ത ദിവസം ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ അപ്പോ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല എന്നാണ് പഠിക്കാൻ വേണ്ടി അത്രയും ചോദിക്കാം പക്ഷേ ഈ ആളുകളെ പിന്നെ ചോദ്യം ചെയ്യണ ഒരു സ്വഭാവമുണ്ട് അത് നല്ലതല്ല എന്നുള്ളതാണ് يعني واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته അതിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് ഇൻഷാല്ല ഇനി നമുക്ക് നാളെ ബാക്കി പറയാം അള്ളാഹു സുബാനഹുവത്താല തൗഫീക്ക് നൽകട്ടെ ഇത്രയും നേരം പറഞ്ഞതും കേട്ടതും നമ്മളിൽ നിന്നെല്ലാം സ്വാലിഹായ കർമ്മമായി അള്ളാഹുത്താല സ്വീകരിക്കട്ടെ